അതീന്ദ്രിയ ജ്ഞാനിക്ക് ലഭിക്കുന്ന അത്യുജ്വലമായ ശാരീരികവും മാനസികവുമായ കഴിവുകൾ അതുപോലെ തന്നെ കുണ്ടലിനി ശക്തിയുടെ മൂന്ന് പ്രധാന ബന്ധങ്ങൾ മൂലം ഉദ്ധീയാനം ജാലന്തരം എന്നിവയെക്കുറിച്ചും ഖേച്ചരി മുദ്ര എന്ന പ്രത്യേക മുദ്രയെക്കുറിച്ചും തേജബിന്ദു ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് ധ്യാനബിന്ദു ഉപനിഷത്ത് യോഗചര്യകളെ കുറിച്ച് തന്നെയാണ് ധ്യാനബിന്ദു ഉപനിഷത്തിലെയും വിവരണ വിഷയങ്ങൾ നൽകിയിരിക്കുന്നത് ധ്യാനാവസ്ഥയുടെ മഹാത്മ്യം ധ്യാനമാർഗത്തിലൂടെ മർത്യന്റെ സർവപാപങ്ങളും എങ്ങനെയാണ് നശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പ്രണവജപത്തിലൂടെ എങ്ങനെയാണ് ധ്യാനപദം എളുപ്പത്തിൽ എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചും പഞ്ചപ്രാണനായ പ്രാണ അപാന വ്യാന ഉദാന സമാനാദികളുടെ വിജ്ഞാനം ജീവനും ജീവന്റെ ധർമ്മവും കോൺഷ്യസ്നസ്സും സെൽഫ് അവയർനെസ്സും പ്രപഞ്ച ചൈതന്യവും ജീവാത്മാവും തമ്മിലുള്ള ഏകഭാവത്തെയും കുറിച്ചും ജീവന്റെ ഹംസമന്ത്ര വിവരണത്തെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് ഏറ്റവും സത്തായിട്ടുള്ള ഒന്ന് ജീവജാലങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന് അതിന്റെ പ്രവർത്തനം എപ്രകാരമാണോ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ധ്യാനബിന്ദു ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് പതിനാറാമത്തെ ഉപനിഷത്ത് ബ്രഹ്മവിദ്യ ഉപനിഷത്താണ് ഓംകാരത്തിന്റെ മഹത്വം ഓംകാരത്തിലെ അകാരം ഉകാരം അകാരം എന്നിവ ഋഗ്വേദത്തെയും യജുർവേദത്തെയും സാമവേദത്തെയും സൂചിപ്പിക്കുന്നു എന്നും സുഷുമ്ന നാദിയുടെ ഉത്തേജനത്തിലൂടെ ഒരു മണിനാഥത്തിൻ്റെ ശബ്ദം പോലെ തന്നെ ആനന്ദാനുഭൂതി മനുഷ്യനെ എപ്രകാരമാണോ സിദ്ധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ബ്രഹ്മവിദ്യ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് നന്മയും തിന്മയും നിറഞ്ഞ ഈ ലോകത്തില് നന്മകൾ മാത്രം സ്വീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയായ ഹംസവിദ്യയെക്കുറിച്ചും ഹംസഗുരുവിൽ നിന്ന് നന്മ മാത്രം പഠിക്കേണ്ടതിനെ പഠിക്കേണ്ടതിനെക്കുറിച്ചും തിന്മ ഗുരുവിനും ശിഷ്യനും എപ്രകാരമാണോ ബന്ധപ്പെടാതിരിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെയും ജീവന്റെയും ബ്രഹ്മാംശത്തെക്കുറിച്ചും ബ്രഹ്മവിദ്യയിൽ സുദീർഘമായി വിവരിക്കുന്നു എന്നുള്ളത് കൂടാതെ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചും പഞ്ചപ്രാണനും തമ്മിലുള്ള ബന്ധത്തെ ബന്ധത്തെക്കുറിച്ചും ബ്രഹ്മപദപ്രാപ്തിയെക്കുറിച്ചും ബ്രഹ്മവിദ്യ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്ത ഉപനിഷത്ത് തത്വ ഉപനിഷത്താണ് യോഗ തത്വങ്ങളെ കുറിച്ച് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഗ വിഭാഗത്തിൽപ്പെടുന്ന ഉപനിഷത്തുക്കളുടെ നിരന്തരമായൊരു നിര തന്നെ കൃഷ്ണയജുർവേദീയ ഉപനിഷത്തുക്കളുടെ കൂട്ടത്തിൽ കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് യോഗ തത്വ ഉപനിഷത്ത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം കാമക്രോധങ്ങളിൽ നിന്ന് ജീവാത്മാവിന്റെ മുക്തി ശരീരവുമായി അവയ്ക്കുള്ള ബന്ധം അതുപോലെ തന്നെ യോഗവിദ്യകളിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ എന്നീ സമാധി വരെയുള്ള അഷ്ടാംഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ സവിസ്തരം ഇതിനകത്ത് നൽകിയിട്ടുണ്ട് പതഞ്ജലിയുടെ യോഗവിദ്യയിൽ നൽകിയിരിക്കുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന പോലെ തന്നെ ഈ ഉപനിഷത്തിലെ പരബ്രഹ്മത്തെ ധ്യാനത്തിലൂടെ എപ്രകാരമാണോ പ്രാപിക്കേണ്ടത് എന്നുള്ളതും മഹാവേദങ്ങളുടെ ജ്ഞാനത്തിലൂടെ യോഗവിദ്യ അഭ്യസിക്കുന്നതിന് എളുപ്പം സാധിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളതിനെക്കുറിച്ചും വജ്രോളി എന്ന ആസനത്തെക്കുറിച്ചും പ്രണവധ്യാനത്തിലൂടെ യോഗചര്യയുടെ പന്ഥാവനുസരിച്ചുകൊണ്ട് ആത്മദർശനം സാധിക്കുന്നത് എപ്രകാരമാണെന്നും യോഗതത്വ ഉപനിഷത്തിൽ മഹാവിഷ്ണു വിവരിക്കുന്നതായിട്ടാണ് ഈ ഉപനിഷത്തിന്റെ ഉപദേശസാരം നൽകിയിരിക്കുന്നത് പതിനെട്ടാമത്തെ ഉപനിഷത്ത് ദക്ഷിണാമൂർത്തി ഉപനിഷത്താണ് ദക്ഷിണാമൂർത്തി ഉപനിഷത്തിലെ പ്രധാന വിഷയം ചിരഞ്ജീവിയായ മാർക്കണ്ടേയ മുനി വിവരിക്കുന്ന രൂപത്തിലാണ് നൽകിയിരിക്കുന്നത് ചിരഞ്ജീവി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആ പദത്തിന്റെ മഹത്വം എന്താണ് ശിവ തത്വജ്ഞാനം ലഭിക്കുന്നതിനും ആത്മതത്വജ്ഞാനം ലഭിക്കുന്നതിനും ശിവധ്യാനം എപ്രകാരമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് കുറിച്ചും അതുപോലെ തന്നെ അഷ്ടാക്ഷരം ഓം നമോ നാരായണായ നവാക്ഷരം ദ്വാദശാക്ഷരം ചതുർദശാക്ഷരം തുടങ്ങിയ അനവധി മന്ത്രങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നത് കൂടാതെ പതിനാല് മനുക്കളിൽ ഓരോ മനുവിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ചും ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് ശിവസ്തുതിയും ശിവലിംഗത്തിനും ശിവ പ്രതിഷ്ഠയ്ക്കും നൽകേണ്ട ശിവബലിയെക്കുറിച്ചും ശിവജ്ഞാനത്തെക്കുറിച്ചും ഈ ദക്ഷിണാമൂർത്തി ഉപനിഷത്തിൽ വിവരിക്കുന്നു എന്നുള്ളത് കൂടാതെ ശിവ ഉപാസനയിലൂടെ പ്രാപിക്കുവാൻ സാധിക്കുന്ന അത്യുജ്വലമായ പദവിയെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട് സ്കന്ദ ഉപനിഷത്ത് അഹം എന്ന പദത്തിൻ്റെ വിവരണമാണ് ഇതിൽ കൂടുതലായി നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഉപനിഷത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന ത്രിമൂർത്തികളിൽ പ്രശോഭിക്കുന്ന അഹത്തിൻ്റെ ചൈതന്യം എന്താണ് ഈ അഹം അഹം is nothing but the consciousness it is nothing but the self awareness ഏതൊരു സെല്ലിലും ഏതൊരു ആറ്റത്തിലും ഏതൊരു പ്രപഞ്ചത്തിലും ഏതൊരു ജീവിയിലും ഏതൊരു ചെടിയിലും ഏതൊരു ചെടിയുടെ സെല്ലിലും കാണാവുന്ന സ്വബോധം എന്ന self awareness on the activity of everything in that body ഓരോ സെല്ലും എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഓരോ എൻസൈമുകളും എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഓരോ കോശങ്ങളും എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഓരോ സംയുക്തങ്ങളെയും ഉണ്ടാക്കുന്നത് എന്ന് അതിനകത്ത് തന്നെ ഡി എൻ എയും അതുപോലെയുള്ള ആർ എൻ എയും എല്ലാം ചേർത്ത് ജ്ഞാനം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രത്തോട് ചേർന്ന സ്വബോധമാണ് അഹം എന്ന് വിവരിക്കുന്നു സ്കന്ദോപനിഷത്തില് ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചും അഹം എന്ന ചിന്താധാര ഉണ്ടാക്കുന്ന ചൈതന്യത്തെക്കുറിച്ചും ആദിയും അന്ത്യവും മധ്യവുമില്ലാത്ത ശ്രീനാരായണ ചൈതന്യത്തെക്കുറിച്ചും ത്രിമൂർത്തികളെക്കുറിച്ചും ഇതിനകത്ത് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് പ്രപഞ്ച വസ്തുക്കളെ ദൃശ്യമാകുന്നത് പോലെ ആന്തരിക ചക്ഷുസ്സുകളെ ജ്ഞാനചക്ഷുസ് കൊണ്ട് ബ്രഹ്മസ്വരൂപം ദർശിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ ഉപനിഷത്ത് വിവരിക്കുന്നുണ്ട് അടുത്തത് ശാരീരിക ഉപനിഷത്ത് മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള ശരീരത്തെക്കുറിച്ചുള്ള വിവരണമാണ് ശാരീരികോപനിഷത്തിൽ പഞ്ചഭൂതങ്ങൾ അടങ്ങുന്ന ശരീരഘടന അതിൽ പൃഥ്വി അപ് തേജ വായു ആകാശം എന്നുള്ളതിൻ്റെ വിവരണത്തിൽ പൃഥ്വി എന്ന് പറയുന്നത് ഖരവസ്തുവും ആപസ് എന്ന് പറയുന്നത് ദ്രാവക വസ്തുക്കളും തേജസ് എന്ന് പറയുന്നത് താപമുള്ളതും വായു എന്നുള്ളത് ചലിക്കുന്നതും ആകാശം എന്നുള്ളത് അനന്തമായതും എന്ന് വിവരിക്കുന്നത് കൂടാതെ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പഞ്ചഭൂതങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചും ശാരീരിക ഉപനിഷത്തിൽ വിവരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും പഞ്ചഭൂതങ്ങളുമായി എപ്രകാരമാണോ ബന്ധം ഉള്ളത് എന്നുള്ളതും സത്വരജസ്തമോ ഗുണങ്ങളുമായുള്ള വികാര വിചാരങ്ങളുടെ ബന്ധവും വിവരിക്കുന്നത് ഏതാണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത് പോലെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് പോലെ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നത് പോലെയാണ് ശാരീരികോപനിഷത്തിൽ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ഉപനിഷത്ത് യോഗശിഖ ഉപനിഷത്ത് ഈ ഉപനിഷത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യോഗചര്യയെക്കുറിച്ചുള്ള വിവരണമാണ് യോഗശുഖ ഉപനിഷത്തിൽ നൽകിയിരിക്കുന്നത് ബ്രഹ്മജ്ഞാനിയുടെ മഹത്വം അദ്ദേഹത്തിന്റെ നിസ്സംഗമായ ഭാവം ജ്ഞാനസമ്പാദനത്തിനുള്ള അദ്ദേഹത്തിന്റെ മാനസികമായ ത്വര പക്വമായ മനസ്സ് ചിന്ത ചിന്താ നിയന്ത്രണം ശാരീരികമായ നിയന്ത്രണം സുഷുമ്നാ നാടിയുടെ നിയന്ത്രണം മന്ത്രങ്ങളും ലയവും തുടങ്ങിയ അനവധി വിധത്തിലുള്ള ഉപാസനാ മാർഗങ്ങൾ യോഗചര്യയിലൂടെ ശരീരത്തെയും മനസ്സിനെയും എപ്രകാരമാണോ വ്യത്യാസവും വ്യതിയാനവും വരുത്തേണ്ടത് എന്നുള്ളതും ഗുരുവിൽ നിന്ന് യോഗം അഭ്യസിക്കേണ്ട പ്രത്യേകതയെക്കുറിച്ചും നാദബ്രഹ്മത്തെക്കുറിച്ചും മഹാമായ മഹാലക്ഷ്മി മഹാദേവി എന്നിവയുടെ പ്രകൃതി സ്വരൂപത്തെക്കുറിച്ചും യോഗശിഖ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ നാദബ്രഹ്മത്തെക്കുറിച്ച് പരബ്രഹ്മ ഉപാസനയെക്കുറിച്ച് സംഗീതത്തെക്കുറിച്ച് വേദത്തിൻ്റെ സംഗീതഭാവത്തെക്കുറിച്ച് പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മതത്വത്തെക്കുറിച്ച് സർവവ്യാപിയായ ബ്രഹ്മത്തെക്കുറിച്ച് ബ്രഹ്മ ഭൗതികമായ പ്രകൃതിയുടെ മിഥ്യാഭാവവും ആത്മീയമായ ചൈതന്യവും തമ്മിൽ എങ്ങനെയാണ് ഇഴുകിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും യോഗശിഖാ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ശാരീരിക ശരീരത്തിലെ ആറ് നാഡീസമൂഹങ്ങളെ കുറിച്ച് സുദീർഘമായ വിവരണം ഇതിനകത്ത് കാണാൻ സാധിക്കും കുണ്ടലിനിയുടെ ഉത്തേജനം ഖേചരി മുദ്രയുടെ പ്രത്യേകത ശാരീരികവും മാനസികവുമായ ഉത്തേജനത്തിന് യോഗചര്യ എപ്രകാരമാണോ ഉപയുക്തമാകുന്നത് അതിനെക്കുറിച്ചുള്ള വിവരണവും കുണ്ടലിനി ശക്തിയുടെ മഹത്വം അതിലൂടെ പരമമോക്ഷപ്രാപ്തി എപ്രകാരമാണോ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പ്രണവമന്ത്ര മഹാത്മ്യത്തെക്കുറിച്ചും മനസ്സിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചും അവസാന ഭാഗത്തിൽ യോഗശിഖ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ ഏതാണ്ട് മറ്റ് യോഗോപനിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ആയതുകൊണ്ട് ഇവയിൽ ഏതെങ്കിലും ഉപനിഷത്തിലെ അഗാധമായ ജ്ഞാനം മറ്റുപനിഷത്തുക്കളുടെ അണ്ടർസ്റ്റാൻഡിങ് നോളജിനും വളരെ കാര്യമായി നമുക്ക് സഹായിക്കുന്നതായിരിക്കും അടുത്തത് ഏകാക്ഷര ഉപനിഷത്ത് അക്ഷരബ്രഹ്മത്തിന്റെ പ്രത്യേകത just like we say sound waves the frequency the vibration the sound energy ആ ഊർജത്തെ പ്രപഞ്ച ചൈതന്യവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ് സാധാരണ രീതിയിൽ വിവരിക്കുന്ന ഏകപദത്തിൻ്റെ അർത്ഥം തന്നെ ഇവിടെ വിവരിക്കുന്നത് ലോകം മുഴുവനും ഒരൊറ്റ അക്ഷരത്തിൽ ഓം എന്ന ഒരൊറ്റ അക്ഷരത്തിൽ അളർന്ന അളന്ന ഹിരണ്യഗർഭനും ധാതാവും വിധാതാവും ഭൂതവും ഭവിഷ്യവും വർത്തമാനവുമായ പ്രപഞ്ചചക്രത്തെ നിരന്തരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചാണ് ഏക അക്ഷരം എന്ന ഓംകാരത്തിൻ്റെ ആധാരഭൂതനായ പ്രപഞ്ചത്തെക്കുറിച്ച് വിവരിക്കുന്ന ഏകാക്ഷരോപനിഷത്തിൽ വിവരിക്കുന്നത് അടുത്തത് അക്ഷി ഉപനിഷത്ത് സാങ്കൃതി മഹർഷി ആദിത്യനുമായി ഒരു ചർച്ചയാണ് അക്ഷി ഉപനിഷത്തിലെ വിവരണം മുക്തിയെക്കുറിച്ച് അതുപോലെ തന്നെ ഗുരു സേവനത്തെക്കുറിച്ച് ആചാരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ചിത്തശുദ്ധിയെക്കുറിച്ച് അജ്ഞാനം ഇല്ലാതെയാക്കി ജ്ഞാനം ഉണ്ടാകേണ്ടതെങ്ങനെയാണെന്നും അതിലൂടെ മനസ്സിൻ്റെ പ്രവർത്തനം എപ്രകാരമാണ് സാധിക്കുന്നത് എന്നുള്ളതും സമ്പൂർണ്ണ ജ്ഞാനം ലഭിക്കുമ്പോൾ നിർഭയാവസ്ഥ എപ്രകാരമാണോ എത്താൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അക്ഷി ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് എന്താണ് അക്ഷി ഉപനിഷ അക്ഷി കണ്ണ ജ്ഞാനം ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്ന ആ കണ്ണ് നേത്രം എന്ന ഉപനിഷത്ത് ആണ് അക്ഷി ഉപനിഷത്ത് ഇരുപത്തിനാലാമത്തെ ഉപനിഷത്ത് അവധൂത ഉപനിഷത്ത് ദത്താത്രേയ മഹർഷി അവധൂത സന്യാസിയെ കുറിച്ച് വിവരിക്കുന്നതാണ് അവധൂത ഉപനിഷത്ത് യഥാർത്ഥത്തിൽ ഒരു യോഗ ഉപനിഷത്ത് പോലെ തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഒരു മഹർഷിയുടെ തത്വജ്ഞാന ലബ്ധി എപ്രകാരമായിരിക്കണം എന്നുള്ളതും അദ്ദേഹം ജ്ഞാനലബ്ധിയിലൂടെ അവധ അവധൂത പദവിയിലേക്ക് എങ്ങനെയാണ് ഉയരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പരമഗതിയിലൂടെ അവസ്ഥയിൽ അദ്ദേഹത്തിന് എത്രത്തോളം ജ്ഞാനമുണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും വർണ്ണാശ്രമധർമ്മത്തിനും പദവിക്കും കർമ്മത്തിനും സന്യാസധർമ്മത്തിനും അതീതനായ ഒരു വ്യക്തി പാപപുണ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതനായ വ്യക്തി വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ച് നിദ്രയും ഭിക്ഷയും സ്നാനവും പോലും ഉപേക്ഷിച്ച് സ്വന്തം ശരീരത്തിലെ ചൈതന്യമാണ് പ്രപഞ്ച ചൈതന്യമെന്നും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശരീരം ലോകനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും വിചാരിച്ച് ജീവിക്കുന്ന ഒരു യോഗിയാണ് അവധൂത യോഗി എന്ന് അവധൂത ഉപനിഷത്തിൽ വിവരിക്കുന്നു അടുത്തത് കടരുദ്ര ഉപനിഷത്ത് ബ്രഹ്മവിദ്യയെ കുറിച്ച് തന്നെയാണ് ഇവിടെയും വിവരിക്കുന്നത് വ്രതം അനുഷ്ഠിച്ച് ഈ ബ്രഹ്മവിദ്യ ഉപാസന നടത്തുന്ന സന്യാസിക്ക് എല്ലാ ലക്ഷണങ്ങളും ആവശ്യമാണോ ആ ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ചതിന് ശേഷം അപ്രകാരം തികഞ്ഞ ലക്ഷണമുള്ള സന്യാസി ജ്ഞാനസമ്പാദനത്തിൽ മാത്രം ജീവിതം നിമഗ്നമാക്കിക്കൊണ്ട് സർവചരാചരങ്ങളുടെയും ചൈതന്യത്തെ ശാസ്ത്രീയമായി അന്ധക്കരണത്തിലൂടെ ഇന്റേണൽ വിഷനിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു തിയറട്ടിക്കൽ ഫിസിസിസ്റ്റ് എപ്രകാരമാണോ അദ്ദേഹം പല അസംഷനിലൂടെ നോളജ് അക്വയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഉപാസനാ നിലയിൽ എത്തേണ്ട ജ്ഞാനിയെക്കുറിച്ചാണ് കടരുദ്ര ഉപനിഷത്തിൽ വിവരിക്കുന്നത് അടുത്തത് രുദ്രഹൃദയ ഉപനിഷത്ത് ശുഖമഹർഷിയും വ്യാസനും തമ്മിലുള്ള ചർച്ചയായിട്ടാണ് രുദ്രഹൃദയ ഉപനിഷത്ത് വിവരിക്കുന്നത് ദേവന്മാരിൽ എപ്രകാരമാണോ മംഗളകരമായ ശിവാത്മതത്വമുള്ളത് ശിവചൈതന്യം എന്നാൽ എന്താണ് സൂര്യനും ബ്രഹ്മാവും അഗ്നിയും വിഷ്ണുവും സോമനും എല്ലാം തന്നെ മംഗളകരമായ ശിവചൈതന്യത്തിൽ എത്രത്തോളം പ്രശോഭിക്കുന്നു എന്ന് വിവരിക്കുന്നു ശിവൻ മഹാവിഷ്ണുവിനെ ആധാരമായിട്ടിരിക്കുന്നു മഹാവിഷ്ണു ശിവനെ ആധാരമായിരിക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന മൂന്നവസ്ഥയും they are complementary to each other so one can specifically tell that Vishnu is dependent upon Rudra. Rudra is depending upon Brahma and they are just like an equilibrium state. പരസ്പരം സൃഷ്ടിയിൽ നിന്ന് സ്ഥിതി സ്ഥിതിയിൽ നിന്ന് സംഹാരം സംഹാരത്തിൽ നിന്ന് വീണ്ടും സൃഷ്ടി just like carbon cycle nitrogen cycle oxygen cycle എന്നെല്ലാം നമ്മൾ പറയുന്നില്ലേ അങ്ങനെ ഒരു സൈക്കിളാണ് ഇതിലെല്ലാം വിവരിച്ചിരിക്കുന്നത് രുദ്രഹൃദയ ഉപനിഷത്തിലും വിവരിച്ചിരിക്കുന്നത് അതേ വിഷയം തന്നെയാണ് അദ്വൈത ഭാവത്തിലൂടെ സർവചരാചരങ്ങളെയും വീക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും ശുഗന് വ്യാസമഹർഷി രുദ്രഹൃദയ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് യോഗകുണ്ടലിനി ഉപനിഷത്ത് നേരത്തെ വിവരിച്ച യോഗ ഉപനിഷത്തുക്കളുടെ തന്നെ ഭാഗമായി വിവരിക്കുന്ന അതേ വിഷയങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഒരു യോഗി എപ്രകാരമാണോ നിത്യജീവിതത്തിൽ ഓരോ ആചാരങ്ങളും അനുഷ്ഠിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വിവരണമാണ് മൂന്ന് അധ്യായങ്ങളിലൂടെ യോഗകുണ്ടലിനി ഉപനിഷത്തിൽ വിവരിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ യോഗി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്രത്തോളം ഭക്ഷണം കഴിക്കണം എങ്ങനെയാണ് യോഗാസനങ്ങൾ അനുഷ്ഠിക്കേണ്ടത് കുണ്ടലിനി ശക്തിയെ നിയന്ത്രിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യേണ്ടത് യോഗ സാധന അനുഷ്ഠിക്കേണ്ടത് പ്രാണായാമം യോഗവിദ്യ പരിശീലിക്കുന്നതിന് അദ്ദേഹം നേരിടേണ്ടി വരുന്ന വിഷമതകളെ അതിജീവിച്ചുകൊണ്ട് പൂർണ്ണയോഗിയായി കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിച്ച് ശാരീരികവും മാനസികവുമായ സിദ്ധി എപ്രകാരമാണ് നേടേണ്ടത് എന്ന് ഒന്നാമത്തെ അധ്യായത്തിലൂടെ വിവരിക്കുന്നു അതുപോലെ തന്നെ പ്രാണായാമത്തിലൂടെ പ്രാണവായുവിനെ എപ്രകാരമാണ് നിയന്ത്രിക്കേണ്ടത് എന്നും വിവരിക്കുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഗേചരി വിദ്യ എന്ന യോഗ വിദ്യയെക്കുറിച്ചുള്ള വിവരണം ഓം ഹ്രീം എന്ന് ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ ഹ റ ഇ മ എന്നീ അക്ഷരങ്ങളുടെ മന്ത്രസാരങ്ങൾ ഖേചരി മന്ത്രത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്കു വേണ്ടി പന്ത്രണ്ട് ദിവസം ഖേചരി മന്ത്രം ജപിക്കേണ്ട രീതിയെക്കുറിച്ച് ഓം ഹ്രീം എന്ന് ജപിക്കേണ്ടതിൻ്റെ പ്രത്യേകത നാവിൻ്റെയും കുണ്ടലിനിയുടെയും പ്രതി പരിശീലനത്തിലൂടെ ഈ കേച്ചരി മുദ്ര മന്ത്രത്തോടുകൂടി ചൊല്ലി കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്നത് എപ്രകാരമാണ് എന്ന് ഇതിൽ വിവരിക്കുന്നു രണ്ടാം ഭാഗത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ അമാവാസി പൗർണമി തുടങ്ങിയ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ യോഗവിദ്യ അഭ്യസിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിനുണ്ടാകാവുന്ന ചൈതന്യം അതുപോലെ തന്നെ യോഗിയുടെ ആത്മദർശന തത്വം സാധ്യമാകുന്നതിന് ഈ ദിവസങ്ങളിലൂടെയുള്ള ഉപാസനയും ആചാരാനുഷ്ഠാനങ്ങളും സഹായിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ള വിവരണവും അനന്തവും അദ്വൈതവും പൂർണ്ണവുമായ ബ്രഹ്മചൈതന്യം ദർശനയോഗ്യമാകുന്ന അവസരത്തിൽ ഈ ബ്രഹ്മജ്ഞാനി എത്രത്തോളം ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരണവും ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് ജീവൻ മുക്താവസ്ഥയെക്കുറിച്ചാണ് മൂന്നാമത്തെ അധ്യായത്തിൽ അവസാനം വിവരിക്കുന്നത് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുമ്പോൾ ജീവന് പുനർജന്മമില്ലാതെ വരുന്ന അവസ്ഥ ഇരുപത്തിയെട്ടാമത്തെ ഉപനിഷത്ത് പഞ്ചബ്രഹ്മ ഉപനിഷത്ത് മഹാദേവൻ പിപ്പലാത മുനിക്ക് ഉപദേശിക്കുന്നതാണത് പിപ്പലാത മുനി എന്നുള്ളതിൻ്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് പിപ്പലാത മുനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിൻ്റെ ഇല തിന്ന് ജീവിക്കുന്ന മനുഷ്യൻ മറ്റോ ഒരു ഋഷിയാണ് അദ്ദേഹം ഒത്തിരി ഉപനിഷത്തുകൾ എഴുതിയിട്ടുണ്ട് ഒരു ഉജ്ജ്വല പാർട്ടിയാ റവല്യൂഷണറി പാർട്ടിയാ അദ്ദേഹത്തിന് പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് അനുഭവജ്ഞാനം ലഭിച്ചിട്ടുണ്ട് ആരോ പറയുകയുണ്ടായി അലക്സാണ്ടർ ദി ഗ്രേറ്റ് മഹാ നായ അലക്സാണ്ടർ അദ്ദേഹം വിപ്പലാദ മുനിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഏതായാലും വിപ്പലാദ മുനിയോട് സംസാരിച്ചപ്പോഴാണ് മഹാനായ അലക്സാണ്ടർക്ക് ഈ യോഗത്തിൽ ഇദ്ദേഹം ഇത്രയധികം രാജ്യം വെട്ടിപ്പിടിച്ചതിൻ്റെ യൂസ്ലെസ്നെസ് മനസ്സിലായത് എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി എന്നാണ് തോന്നുന്നത് ഏതായാലും വിപ്പലാദ മഹർഷി ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചും പഞ്ചാഗ്നിയുക്തമായ അഥർവവേദത്തിൻ്റെ മഹ മഹത്വത്തെക്കുറിച്ചും ഈ സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും അതുപോലെ തന്നെ സംഹാരത്തെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തിൽ ഓംകാരം എത്രത്തോളം ഹാർമോണിയസായി വർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അവ്യക്തമായ രൂപം ആകാശാത്മ തത്വം അതായത് infinity the length the breadth and the volume ആകാശാത്മ തത്വം അതുപോലെ തന്നെ സർവദേവമയത്തെക്കുറിച്ചും പഞ്ചബ്രഹ്മ ഉപനിഷത്തില് പിപ്പലാദമുനിക്ക് മഹാദേവനിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നു അടുത്തത് പ്രാണാഗ്നിഹോത്ര ഉപനിഷത്താണ് മനുഷ്യ ശരീരവും യജ്ഞവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രാണ അഗ്നിഹോത്ര ഉപനിഷത്തിൽ വിവരിക്കുന്നത് ശരീര ചൈതന്യത്തിന് സ്വാഹ എന്ന ആകാരത്തോടു കൂടിയ ഹവിഷ് സമർപ്പണം നടത്തുന്നത് പ്രാണനാകുന്ന ത്രിമൂർത്തികൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രാണനെ ത്രിമൂർത്തികളോട് ഉപമിച്ചിരിക്കുന്നു സൂര്യ അഗ്നിപ്രഭയോടുകൂടിയ ഋഷിയുടെ ഹൃദയത്തിലെ പ്രത്യേക യജ്ഞകുണ്ടത്തിൽ വർത്തിക്കുന്ന ആ അഗ്നിയുടെ മഹത്വം യജ്ഞശാലയിൽ ആത്മാവിനെ യജമാനൻ്റെ ആത്മാ വ്യക്തിയുടെ ആത്മാവിനെ യജ്ഞം നടത്തുന്ന യജമാനായും ബുദ്ധിയെ യജമാന പത്നിയായും സെൽഫ് അവയർനെസ് അഥവാ കോൺഷ്യസ്നെ അധ്വര്യു എന്ന പുരോഹിതനായും ചിത്തം എന്നുള്ളതിനെ ഹോതാവ് എന്ന പുരോഹിതനായും പ്രാണനെ ബ്രാഹ്മണൻ എന്ന പുരോഹിതനായും അപാനനെ പ്രതിപ്രസ്താതാവ് എന്ന പുരോഹിതനായും വ്യാനനെ പ്രസ്തോതാവ് എന്ന പുരോഹിതനായും ഉദാനനെ ഉദ്ഘാതാവ് എന്ന സാമഗാനം ചൊല്ലുന്ന പുരോഹിതനായും സമാനനെ മൈത്രാവരുണൻ എന്ന പുരോഹിതനായും ശരീരത്തെ യജ്ഞവേദിയായും നാശികയെ അന്തർവേദിയായും അതുപോലെ തന്നെ പാദങ്ങൾ രഥമായും ദക്ഷിണഹസ്തത്തെ ശ്രുക്കായിട്ടും കാമത്തെ പശുവായും അത്യാഗ്രഹത്തെ പശുവായും ഇതിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് വരാഹ ഉപനിഷത്താണ് ബ്രഹ്മജ്ഞാനിയെക്കുറിച്ച് തന്നെയാണ് ഇതിലും വിവരിക്കുന്നത് യോഗിയില് സ്വയം വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചും ആ ചൈതന്യം എപ്രകാരമാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഋബു ഋഷിയും നിഘാടൻ എന്ന ശിഷ്യനും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഇതിൽ വിവരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ കുറിച്ച് പ്രണവമന്ത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജീവൻ മുക്ത അവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാനത്തിലൂടെ ഭൗതിക സുഖവും ആത്മീയ സുഖവും എപ്രകാരമാണ് അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അഞ്ച് അധ്യായങ്ങളുള്ള ഈ ഉപനിഷത്തിൽ വിവരിക്കുന്നു അഞ്ചാമത്തെ അധ്യായത്തിൽ യോഗവിദ്യയുടെ പരിശീലനമാണ് ലയങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഹഠയോഗത്തിൻ്റെയും വിവരണങ്ങൾ യമ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ധർമ്മത്തിൻ്റെ മഹത്വം പഞ്ചപ്രാണനുമായിട്ടുള്ള ശരീരത്തിൻ്റെ ബന്ധവും സുദീർഘമായിട്ട് ഈ വരാഹ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് വരാഹമൂർത്തിക്ക് ഋബു ഋഷി വിവരിക്കുന്ന ഒരു ഉപനിഷത്തായിട്ടാണ് ഇതിൻ്റെ തുടക്കഭാഗം രണ്ടാം ഭാഗം ഋപുഋഷിയും നിഘാടശിഷ്യനും എന്ന് ഞാൻ സൂചിപ്പിച്ചു ഇപ്രകാരം ഗുരുശിഷ്യന്മാർ തമ്മിലും തമ്മിലും വരാഹമൂർത്തിയും ഋപുഋഷിയും തമ്മിലുള്ള ചർച്ച രൂപത്തിലാണ് യോഗവിദ്യയെക്കുറിച്ച് ഇതിൽ വിവരിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ഉപനിഷത്ത് കലിസന്തരണ ഉപനിഷത്ത് കലിസന്തരണം എന്ന വാക്കിൻ്റെ അർത്ഥം കലിയുഗത്തിലെ ജനങ്ങൾ കലിയുഗത്തിൻ്റെ നെഗറ്റീവുകളൊന്നും അനുഭവിക്കാതെ അങ്ങനെയുള്ളവരൊക്കെ വളരെ കുറവാട്ടോ കലിയുഗത്തിന്റെ നെഗറ്റീവ് ചിലർക്ക് പുറത്ത് കാണില്ല അകത്തുണ്ടാവും ചിലപ്പോൾ അകത്തുണ്ടാവില്ല പുറത്തുണ്ടാവും അങ്ങനെ കലിയുഗത്തിന്റെ ഒരു തിന്മകളും അനുഭവിക്കാതെ സുഖമായി ജീവിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ച സമയത്ത് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്ന മന്ത്രം ജപിച്ചാൽ മതി ഈ മന്ത്രം നിരന്തരം ജപിക്കുകയാണെങ്കിൽ കലികാലത്ത് ഒരു നെഗറ്റീവും നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ഏൽക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഈ നാമം ജപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വന്ന് അസൂയ കുശുംബ കുനുഷ്ട ഇങ്ങനെ കുറേ സൂപ്പർ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് മോഡേൺ ജീവിതത്തിൽ Videocon cinema Videocon T V വാങ്ങിക്കുമ്പോഴത്തേക്കും ചിലർക്ക് വെക്സിങ് എന്നെല്ലാം പറയാറില്ലേ you you are getting so much എന്താ പറയുക അതിന് അഹംഭാവം അഹങ്കാരം തലക്കനം എന്നെല്ലാം പറയുന്ന സൂപ്പർ ക്വാളിറ്റീസ് സാധാരണ പറയാറുണ്ട് എം എ എം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ആർട്സ് അല്ല മാസ്റ്റർ ഓഫ് അജ്ഞാന അപ്പൊ അജ്ഞാനത്തിന്റെ ലെവലിലൂടെ വരുന്ന പലതരത്തിലുള്ള മാനസിക വികാര വിചാരങ്ങളിൽ നിന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നത് പോലെ തന്നെ വേറൊരു വിഷയം നിരന്തരം ചൊല്ലുകയോ പാട്ടുപാടുകയോ ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബാധിക്കില്ല പിന്നെ നെഗറ്റീവ്സ് ബാധിച്ചില്ലെങ്കിലുള്ള ഗുണം എന്താണ് ശരീരത്തിന് ഒരു ഉത്തേജനം ലഭിക്കും ഉത്തേജനം എങ്ങനെയാണ് ലഭിക്കുക ബ്രെയിനിൽ രണ്ട് തരം ക്യുറേറ്റീവ് കെമിക്കൽസ് ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക ഏതാണത് എൻഡോമോർഫിനും സിറാട്ടോണിനും ഈ രണ്ട് കെമിക്കൽസ് ശരീരത്തെ എപ്പോഴും കാമിങ് എഫക്റ്റ് തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടില്ല ഹാർട്ട് ബീറ്റ് കൂടില്ല ടെൻഷൻ ഉണ്ടാവില്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടില്ല നോർമലായിരിക്കും അപ്പോൾ ഹരേ രാമ ഹരേ രാമ എന്ന് മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് മോക്ഷം ലഭിക്കുന്നു മാത്രമല്ല സൈക്കോളജിസ്റ്റ് പറയുന്നത് പോലെ നെഗറ്റീവ് തോട്ട്സ് ശരീരത്തെ ബാധിക്കില്ല ഇതാണ് കലിസന്ധരണ ഉപനിഷത്ത് അവസാനത്തെ ഉപനിഷത്ത് സരസ്വതി രഹസ്യ ഉപനിഷത്താണ് അശ്വലായന മഹർഷി സരസ്വതീദേവിയും തമ്മിൽ സരസ്വതി ദേവിയുടെ ഉപാസനാമാർഗത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും മറ്റു മഹർഷിമാർക്ക് അതായത് അശ്വലായന മഹർഷി മറ്റു മഹർഷിമാർക്ക് വിവരിക്കുന്ന സരസ്വതി പൂജാമഹത്വമാണ് മുപ്പത്തിരണ്ടാമത്തെ കൃഷ്ണ യജുർവേദീയ ഉപനിഷത്തിൽ വിവരിക്കുന്നത് സരസ്വതി മന്ത്രത്തിൻ്റെ മഹത്വം ആ മന്ത്രം എഴുതിയ ഋഷിവര്യന്മാരുടെ മഹത്വം ദേവീ മഹാത്മ്യം കേട്ട ഋഷിവര്യന്മാര് സുദീർഘമായി നടത്തുന്ന ദേവി സ്തുതി ദേവിയുടെ ബ്രഹ്മതത്വം പ്രകൃതി തത്വം പ്രകൃതി പുരുഷ തത്വം ഈശ്വര ചൈതന്യം ശക്തിസ്വരൂപം തുടങ്ങി സമഗ്രമായ സരസ്വതി ദേവിയുടെ മഹത്വം സരസ്വതി രഹസ്യ ഉപനിഷത്തിലൂടെ വിവരിക്കുന്നുണ്ട് കൃഷ്ണ കൃഷ്ണയജുർവേദീയമായ ഉപനിഷത്തുക്കളിലൂടെ ചരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ തത്വശാസ്ത്രങ്ങൾ മാത്രമല്ല ഈ ഉപനിഷത്തുക്കളിൽ ധർമ്മങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് പുരാണ ദേവതകളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് കർമ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും വിവരണമുണ്ട് ഇതൊന്നും കൂടാതെ ഏറ്റവും കൂടുതൽ യോഗ വിഷയങ്ങൾ വിവരിക്കുന്ന ഉപനിഷത്തും കൃഷ്ണ യജുർവേദീയ ഉപനിഷത്തുക്കളുടെ കൂട്ടത്തിലുണ്ട് യോഗചര്യ എന്ന് പറയുമ്പോൾ it is very clear that one it is meant for our psychological mental physiological social and related excitation activation അപ്രകാരം ശരീരത്തെ നോർമൽ പദത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ആചാരങ്ങൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പഞ്ചപ്രാണനെക്കുറിച്ചും പഞ്ചകർമ്മേന്ദ്രിയത്തെക്കുറിച്ചും പഞ്ചജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ചും ഇത്രയും വിസ്തരിച്ച് വിവരിക്കുന്ന മറ്റ് ഉപനിഷത്തുക്കളില്ല ഈ മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കളിൽ ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് പോലെ തോന്നും മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കൾ എങ്ങനെയാ ഒരൊറ്റ മണിക്കൂറിൽ ഒരു മാരത്തോൺ ഓട്ടം മാതിരി പറയുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടും ഒരേ വിഷയത്തെക്കുറിച്ച് പല മഹർഷിമാര് അല്ലെങ്കിൽ പല കഥാപാത്രങ്ങൾ പലരോടും വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് എഴുതിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്രകാരം വിവരിക്കുമ്പോൾ ഒരേ വിഷയം പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് ഒരേ രീതിയിലും വിവരിച്ചിട്ടുണ്ട് റിപ്പീറ്റേഷനാണ് അതുകൊണ്ട് മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കളും പഠിക്കാൻ ഈ ജന്മത്തിൽ സാധിക്കുമോ എന്ന് വിചാരിച്ച് ആരും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും കുറച്ച് ആചാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട് അവനവന് താല്പര്യം തോന്നുന്നത് ഏത് വിഷയമാണോ ആ വിഷയം സുദീർഘമായി വിവരിച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ ഭാരതീയ ചിന്താധാരയുടെ തത്വശാസ്ത്രത്തിൻ്റെയും സൈക്കോളജിയുടെയും എല്ലാം ആധാരമായ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും Indian Institute of Scientific Heritage ഇപ്രകാരമുള്ള എല്ലാ ഉപനിഷത്തുക്കളെക്കുറിച്ചും മറ്റ് ഗ്രന്ഥങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായും ആത്മീയമായുമുള്ള ഇൻഫർമേഷൻസ് കാസറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു യജ്ഞം പോലെ തന്നെ ആയിരം ദിവസം കൊണ്ട് ലോകമെമ്പാടും ഭാരതീയ സന്ദേശം ശാസ്ത്രീയമായി പ്രചരിപ്പിക്കുക വേണ്ടി നിങ്ങൾക്കും സാധിക്കുന്നതെല്ലാം ചെയ്യാം തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും അകറ്റി ശരിയായ ചിന്താധാരകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ചിന്തയുടെ ഒരു നവോത്ഥാനം റിനൈസാൻസ് സാധിക്കണം കാരണം